തേൻതുള്ളികൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെറിയ ചെറിയ സന്ദേശങ്ങൾ ജീവിതത്തിനെ സാധാരണമായി ഒരുപക്ഷെ സ്വാധീനിച്ചു എന്ന് വരും അതുകൊണ്ടാണ് വശിഷ്ഠ മഹർഷിയുടെ ഉപദേശം കേട്ടപ്പോൾ തളർന്ന് ഇനി താൻ രാജ്യഭാരം ഏറ്റെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞ ശ്രീരാമൻ ഉയർന്നെഴുന്നേറ്റത് ഉണർന്നെഴുന്നേറ്റത് വശിഷ്ഠ മഹർഷിയുടെ ഉപദേശം കാരണമാണ് എല്ലാം ത്യജിച്ചു പോകാൻ പോയ ശ്രീരാമന് രാജ്യഭാരം ഏൽക്കാനായിട്ട് മനസ്സുണ്ടായത് ഒരുപക്ഷെ ശ്രീബുദ്ധൻ എല്ലാം ത്യജിച്ച് രാത്രി യാത്രയായിരുന്ന വേളയിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ എല്ലാം ത്യജിച്ചു പോകണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്രീബുദ്ധൻ പോവില്ലായിരുന്നു ഗൗതമൻ പോവില്ലായിരുന്നു ഗൗതമൻ പോയത് വളരെ നല്ലൊരു കാര്യം ഒരു ധർമ്മ പന്താവ് വെട്ടി തുറക്കാൻ സാധിച്ചു അത് അതിൻ്റെ സന്ദേശം അതേപോലെ തന്നെ യുദ്ധക്ഷേത്രത്തിൽ തളർന്നു വീണ അർജുനനെ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതുകൊണ്ടാണ് അർജുനൻ വീണ്ടും യുദ്ധം ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ആ ഉപദേശത്തിന് വലിയ വലിയ പ്രസക്തിയുണ്ട് അസാധാരണമായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഉപദേശങ്ങൾക്ക് കഥകൾക്ക് അനുഭവങ്ങൾക്ക് വിവരണങ്ങൾക്ക് എല്ലാം ഏതൊരു ദ്രവ്യം കൊണ്ട് മനുഷ്യ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ അതിനേക്കാൾ വളരെ ഏറെ ലളിതമായ രീതിയിലാണെങ്കിലും ഉജ്ജ്വലമായി മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും ഉപദേശങ്ങൾക്ക് അതുകൊണ്ട് തേൻതുള്ളികളിലൂടെ വരുന്ന ഉപദേശങ്ങൾ നമുക്ക് ഒരു പക്ഷേ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് വരാം നമ്മൾ പലപ്പോഴും മോക്ഷത്തെക്കുറിച്ച് പറയാറുണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് മോഹസ്യ ക്ഷയം മോക്ഷം വളരെ ചെറിയ ഒരു വാക്ക് ഉജ്ജ്വലമായ അർത്ഥത്തോടുകൂടി സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ആഗ്രഹങ്ങൾ എപ്പോഴാണോ ക്ഷയിച്ചു കൊണ്ടുവരിക ആഗ്രഹങ്ങൾ കുറഞ്ഞുകൊണ്ട് വരിക ആഗ്രഹങ്ങൾ ഇല്ലാതായി കൊണ്ടുവരിക ആ അവസ്ഥ നമ്മളെ മോക്ഷത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന പറയാം ആഗ്രഹങ്ങളില്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് ഇല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് ഇല്ലെങ്കിൽ അവിടെ നമുക്ക് റിപ്പൻഡൻസ് ഇല്ല പ്രതീക്ഷ ഉണ്ടാവുമ്പോഴാണ് പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട ദുഃഖവും സന്തോഷവുമെല്ലാം ഉണ്ടാവുക ദുഃഖവും ശാശ്വതമല്ല സുഖവും ശാശ്വതമല്ല പക്ഷേ പ്രതീക്ഷകൾ നിൽക്കുന്നിടത്തോളം കാലം ഇതിൽ രണ്ടിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ സന്തോഷത്തിൻ്റെ ടൈം ഡ്യൂറേഷൻ കുറയുകയും ആ സന്തോഷത്തിൽ നിന്ന് അതിനേക്കാൾ വലിയ സന്തോഷം വേണം എന്ന് തോന്നുകയും അത് പിന്നീടെങ്കിലും ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഭാരതീയ ഋഷിവര്യന്മാർ മോക്ഷം വേണമെന്ന് പറഞ്ഞത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്നാണ് പലതിന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മോക്ഷം എന്ന വാക്ക് പ്യുവർ ആത്മീയതയാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആത്മീയത കൊണ്ടുവരേണ്ട ആവശ്യമില്ല ആത്മീയത ആവശ്യമാണ് ആത്മീയതയ്ക്കപ്പുറത്തൊരർത്ഥമുണ്ടെങ്കിൽ ആ അർത്ഥവും കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം മോക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം മോഹസ്യക്ഷയം ആഗ്രഹങ്ങൾ എപ്പോഴാണോ ഇല്ലാതെയാവുന്നത് ഒന്നുകിൽ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ആ ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടാം അതല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ സ്പർശിക്കാതെ അതുമാതിരിയുള്ളത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കരുത് എന്ന് വിചാരിച്ച് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാം രണ്ടായാലും മോഹത്തിന് ക്ഷയം ഉണ്ടാവും ആഗ്രഹത്തിന് ഡീഗ്രഡേഷൻ ഉണ്ടാവും ഡി കെ ഉണ്ടാവും അത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയായി തീരും ഒന്ന് ആഗ്രഹങ്ങൾ സബലീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് ആഗ്രഹങ്ങൾ വരാനേ അനുവദിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ കൂടുതലായിട്ട് സ്വാധീനിക്കാതിരുന്നാൽ ആഗ്രഹങ്ങൾ നമ്മളെ കീഴടക്കാൻ അനുവദിക്കാതിരുന്നാൽ അപ്പോഴും നമുക്ക് മോക്ഷാണ് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മസാലദോശ കഴിക്കണമെന്നുള്ള വ്യക്തിക്ക് കുറേ അധികം പ്രാവശ്യം അത് കൊടുത്താൽ പിന്നെ അത് കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ തമാശയിൽ പറയാറുണ്ട് ആ വ്യക്തിക്ക് മസാലദോശയിൽ നിന്ന് മോക്ഷം കിട്ടിയെന്ന് ഒന്ന് രണ്ട് പണ്ഡിതന്മാർ എൻ്റെ ഈ കമ്പാരിസൺ അവഹേളിക്കുകയുണ്ടായി അപകീർത്തിപ്പെടുത്തുകയുണ്ടായി എന്തൊരു അബദ്ധ ഇയാൾ പറയുന്നതെന്ന് ഞാൻ പറയുന്നത് സംസ്കൃത വാക്കിൻ്റെ അർത്ഥത്തിലൂടെ പോയതാണ് അവരൊരു പക്ഷേ ആത്മീയതയുടെ അർത്ഥത്തിലൂടെ പോയപ്പോഴാണ് മോക്ഷം എന്നുള്ളതിന് സർവ്വതും കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്ന് മഹാവിഷ്ണുവിൻ്റെയോ അള്ളാഹുവിൻ്റെയോ യഹോവയുടെയോ കൂട്ടത്തിലിരിക്കുക എന്ന അർത്ഥം ലഭിക്കുന്നത് ആ വഴിയിലൂടെ പോയാലാണ് നമുക്ക് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആ സിറ്റുവേഷൻ അനുസരിച്ച് ഈ വാക്കിൻ്റെ വ്യക്തമായ അർത്ഥം എടുക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും പരിധിക്കപ്പുറമുള്ള ആഗ്രഹങ്ങൾ അവനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കിട്ടുമ്പോൾ പത്ത് വേണമെന്നും പത്ത് കിട്ടുമ്പോൾ നൂറ് വേണമെന്നും നൂറ് കിട്ടുമ്പോൾ ആയിരം വേണമെന്നും തോന്നുന്നു എന്ന കമുകറ പുരുഷോത്തമനാണെന്ന് തോന്നുന്നു സത്യൻ അഭിനയിച്ച ഒരു സിനിമയിലൂടെ പറയേണ്ടായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ കുറയില്ല കൂടിക്കൊണ്ടേ വരികയാണ് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആഗ്രഹങ്ങളെ കുറയ്ക്കുക അതിനെ പറയുന്ന പേരാണ് മോക്ഷം അർത്ഥം വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് പലപ്പോഴും നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറയാറുണ്ട് ഇസ്ലാമിൻ്റെ വീക്ഷണപ്രകാരം സ്വർഗം എന്ന് പറയുന്ന ധാരാളം ചെടികളും പച്ചപ്പും വെള്ളവും എല്ലാമുള്ള ശാന്തസുന്ദരമായ ഹരിതാപമായ ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു സ്വർഗം അവർ ചിന്തിക്കാൻ കാരണം അറേബ്യയിൽ അതൊന്നുമില്ല അപ്പോൾ എവിടെയാണോ എന്താണോ ഇല്ലാത്തത് അത് ലഭിക്കുന്നത് സുഖവും സന്തോഷപ്രദവുമാണെന്ന് തോന്നുന്നത് അതാണ് നമ്മൾ സ്വർഗമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാറുള്ളത് അതുകൊണ്ട് സ്വർഗത്തിൽ ധാരാളം സ്ത്രീകളുണ്ടെന്നും ധാരാളം മധുരപലഹാരം ഉണ്ടെന്നും എല്ലാം വെച്ച് വിളമ്പിത്തരാൻ ആൾക്കാരുണ്ടെന്നും സ്വർഗത്തിൻ്റെ അവസ്ഥ വളരെ വളരെ ദുഃഖരഹിതമാണെന്നും എല്ലാം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല അതിനെക്കുറിച്ചിട്ടുള്ള ധാരണകൾ ഇടിഞ്ഞ് താഴെ വീണാലും ഒന്നും സംഭവിക്കാൻ പോണില്ല പരലോകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ആര് പഠിപ്പിച്ചാലും ശുദ്ധ അസംബന്ധമാണ് വളരെയധികം ആത്മീയ കാര്യങ്ങൾ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ അല്ലെങ്കിൽ തുറന്നു നോക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മുപ്പത്താറ് വർഷത്തെ അനുഭവത്തിൽ പറയുകയാണ് മുപ്പത്താറ് വർഷത്തെ പഠിച്ച അനുഭവത്തിൽ പറയുകയാണ് ഈ സ്വർഗം എന്നുള്ളത് ആകാശത്തിൻ്റെ മുകളിലോ നരകം എന്ന് പറയുന്നത് ഭൂമിയുടെ താഴെയോ അല്ല നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് ആരോ ചൊല്ലിയിട്ടുണ്ട് നിങ്ങൾക്ക് ആരാണെന്നൊരു പക്ഷെ അറിയാം അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് അതിൻ്റെ സന്ദേശവും അഗാധമാണ് അതായത് നമ്മുടെ സ്വർഗം നമ്മളാണ് ഉണ്ടാക്കുന്നത് ഈശ്വരനല്ല നമ്മുടെ നരകവും നമ്മളാണ് ഉണ്ടാക്കുന്നത് ദൈവമോ അല്ലെങ്കിൽ യമധർമ്മരാജാവോ അല്ല നമ്മളുടെ ഓരോ ഓരോ കർമ്മവും നന്മയിലേക്ക് നയിക്കുമെങ്കിൽ എൻ്റെ തലയിൽ കൂടിയാണ് എല്ലാം പോകുന്നത് എന്ന ധാരണ ഇല്ലാതിരിക്കുകയാണെങ്കിൽ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും കുറഞ്ഞു വരികയാണെങ്കിൽ അവിടെയെല്ലാം സ്വർഗത്തിൻ്റെ ഉദയമാണ് ഉണ്ടാവുക മനസ്സ് ശാന്താവുക ശരീരത്തിനും കർമ്മത്തിനും ലാളിത്യം ഉണ്ടാവുക ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത് പക്ഷേ സ്വർഗത്തിന് ഇങ്ങനെയും ഒരു വ്യാഖ്യാനം കൊടുക്കാം സുഗതി എത്ര ഭവതി തത്രയേവ സ്വർഗ എവിടെയാണോ നമ്മൾ കർമ്മമണ്ഡലത്തിലൂടെ പോകുമ്പോൾ തടസ്സങ്ങളും ദുഃഖങ്ങളും വേദനകളും ഇല്ലാതിരിക്കുന്നത് ആ അവസ്ഥയെ പറയുന്ന പേരാണ് സ്വർഗം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ ഓഫീസിനകത്തെ സ്വർഗമാണോ അടുക്കളയ്ക്കകത്ത് സ്വർഗമാണോ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലിനകത്ത് സ്വർഗമാണോ നമ്മൾ കർമ്മനിരതരാകുന്ന നമ്മുടെ ഓഫീസിൽ സ്വർഗമാണോ എന്ന് നോക്കേണ്ടതും സാധിക്കുമെങ്കിൽ ആക്കി തീർക്കേണ്ടതും നമ്മളാണ് അതിനെ സ്വർഗമാക്കാൻ ഈശ്വരൻ അവിടെ വരില്ല നമ്മുടെ കർമ്മം തന്നെയാണ് നമ്മുടെ കർമ്മമണ്ഡലത്തെ സ്വർഗമാക്കുന്നത് അങ്ങനെ സ്വർഗമാക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം ധന്യമാവുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് മോക്ഷവും സ്വർഗവുമെല്ലാം ഇവിടെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഒരു വളരെ പാവപ്പെട്ടവനായ വ്യക്തി പെട്ടെന്ന് പണക്കാരനായി പാവപ്പെട്ട വ്യക്തിയുടെ ചിത്രങ്ങളെല്ലാം സിനിമയിൽ വിവരിക്കുന്നുണ്ട് അയാൾ പണക്കാരനായപ്പോൾ ഉള്ള സിസ്റ്റവും വിവരിക്കുന്നുണ്ട് അയാൾ വളരെ പാവത്താനായി ജീവിച്ചു കൊണ്ടിരുന്ന കാലത്ത് വീട്ടിനകത്ത് സന്തോഷമുണ്ടായിരുന്നു സുഖമുണ്ടായിരുന്നു എല്ലാവരും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമായിരുന്നു ചെറിയ സമ്പാദ്യം കൊണ്ട് ഉള്ള ഭക്ഷണം സ്വാദോടുകൂടി കഴിച്ചിരുന്നു കാലം മാറി സമ്പത്ത് വർദ്ധിച്ചു അസാധാരണമാം വിധം ഉയർന്ന നിലവാരത്തിലെത്തി അദ്ദേഹം വലിയൊരു ബംഗ്ലാവ് വെച്ചു അതേപോലെ ഭാര്യ മക്കൾ എല്ലാം പട്ടും പുടവയും ധാരാളം ഭക്ഷണം പാകം ചെയ്യാനുള്ള കുക്സ് അൾട്രാ മോഡേൺ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതെല്ലാം അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക മനസ്സിനകത്ത് പ്രശ്നങ്ങൾ ശരീരത്തിന് white collar disease diabetics blood pressure ഹാർട്ടിൻ്റെ പ്രോബ്ലം മൈഗ്രെയിന് ടെൻഷൻ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഇങ്ങനെയുള്ള അനവധി രോഗങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് അയാൾ പണക്കാരനായ അയാൾ കട്ടിലിൽ കിടക്കുക കട്ടിലിൽ കിടന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് അയാൾക്ക് ഈശ്വരൻ പ്രത്യക്ഷമായതായിട്ട് തോന്നണത് ഒരു കഥയാണ് കേട്ടോ ഇത് സംഭവിച്ചതാണെന്നൊന്നും വിചാരിക്കണ്ട ഈശ്വരൻ പ്രത്യക്ഷമായതായിട്ട് അയാൾക്ക് തോന്നണത് അപ്പോൾ ഈശ്വരൻ അയാളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഓരോ മരുന്നിൻ്റെ കുപ്പിയും എടുത്തിട്ട് ഓരോ മരുന്നിൻ്റെ ടാബ്ലറ്റ് മെഡിക്കൽ ടാബ്ലറ്റ് എടുത്തിട്ട് ഇയാളോട് ചോദിക്കുകയാണ് ഈ മരുന്ന് എന്താണ് അയാൾ പറയാണ് ക്ലോറോമൈസിൻ ആണെന്ന് അപ്പോൾ ഈശ്വരൻ ചോദിക്കുക ക്ലോറോ അപ്പോൾ ഇയാൾ പറയാം മൈസിൻ ക്ലോറോമൈസിൻ അടുത്ത മരുന്ന് സ്ട്രെപ്റ്റോമൈസിൻ അപ്പോൾ ഈശ്വരൻ ചോദിക്കുക സ്ട്രെപ്റ്റോ ഇയാൾ പറയുന്നു മൈസിൻ അതുപോലെ ടെറാമൈസിൻ അപ്പോൾ ദൈവം വീണ്ടും ചോദിക്കുന്നു ടെറാ ഇയാൾ ഏതോ ഒരർത്ഥത്തിൽ മൈസിൻ തന്നെ പറഞ്ഞു അങ്ങനെ കുറേ ആൻറ്റിബയോട്ടിക്കുകളുടെ പേരുകളെല്ലാം ഇയാൾ പറയുന്നത് ദൈവം പകുതിക്ക് പറഞ്ഞ് ബാക്കി ഇയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അവസാനം ഈശ്വരൻ തന്നെ ദൈവം തന്നെ ഇയാളെ കൊണ്ട് പറയിപ്പിക്കുക നീ പറഞ്ഞ വാക്കിലൊക്കെ നിൻ്റെ പ്രവൃത്തിയുടെ ഫലമുണ്ട് നീ പറഞ്ഞ വാക്കുകളിലെല്ലാം നീ പറഞ്ഞ പ്രവൃത്തിയുടെ ഫലമുണ്ട് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് മൈ സിൻ എന്നെല്ലാത്തിലും ഉണ്ട് അപ്പം ഞാനിങ്ങനെ ആവാൻ കാരണം എന്താണ് മൈ സിൻ എൻ്റെ പാപം അപ്പം ആ മരുന്നിലെല്ലാം മൈസിൻ അവസാനിക്കുന്നത് വലിയൊരു സന്ദേശം ഇയാൾക്ക് കൊടുത്തു അയാൾ സാവധാനത്തിൽ തൻ്റെ എല്ലാ സമ്പത്തും ആവശ്യത്തിനുള്ളത് വെച്ച് ഭാര്യയുടെ അനുവാദത്തോടു കൂടി മക്കളുടെ അനുവാദത്തോടു കൂടി എല്ലാം വിതരണം ചെയ്ത് അയാളൊരു സാധാരണക്കാരനായി മാറി ഇതൊരു കഥയാണ് നമ്മളത് ചെയ്യണമെന്ന് പറയല്ല അയാളുടെ സമ്പത്തിൻ്റെ അളവ് അതുപോലെ അഹങ്കാരത്തിൻ്റെ അളവ് ദേഷ്യത്തിൻ്റെയും വാശിയുടെയും ധനാഢ്യൻ കാണിക്കുന്ന പ്രകടനത്തിൻ്റെയും അളവ് നിരന്തരം കുറഞ്ഞു വന്നപ്പോൾ പല രോഗങ്ങളും അയാളെ വിട്ടുമാറി ജീവിതത്തിൽ അധ്വാനം നല്ല രീതിയിൽ വയർക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിയെക്കുറിച്ച് ചിന്തിക്കണം അതിൻ്റെ റിസൾട്ടിനെക്കുറിച്ച് ചിന്തിക്കണം ആവശ്യമില്ലാതെ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയമില്ല അങ്ങനെ വരുമ്പോൾ അയാൾ ഈ മൈസിൻ അതിൽ നിന്ന് മോചിതനായി യഥാർത്ഥത്തിൽ ഈ മരുന്നുകളുടെ എല്ലാം പേര് ചിലപ്പോൾ നമ്മളെ നമ്മളുടെ തന്നെ കർമ്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട് താനെന്താ ഇങ്ങനെയായതെന്ന് ഞാൻ അവരോട് എല്ലാവരോടും ഉത്തരം പറയാറുണ്ട് വളരെ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്നത്തെ കണക്കനുസരിച്ച് പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു പീറ്റർ ജോസഫ് എന്നയാളുടെ പേര് ദേവികുളത്തുകാരനാണ് അയാളെ കാണാനായിട്ട് ഇടയ്ക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് ദേവികുളത്തേക്ക് പോകും എനിക്ക് ദേവികുളം എന്നും ഹരമായിരുന്നൊരു സ്ഥലമാണ് ഇപ്പം ഞങ്ങൾ കണ്ടിമു കണ്ടുമുട്ടുന്നത് മൂന്നാറിൽ വെച്ചാണ് മൂന്നാറിൻ്റെ പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് കൂടെ നടന്നുകൊണ്ട് പോവാണ് തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ എല്ലാം നടന്നുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരു സിനിമ ടാക്കീസ് കണ്ടു ഓലമേഞ്ഞ ടാക്കീസ് അപ്പോൾ അവിടെ ഹിന്ദി സിനിമയാണ് ബാവർച്ചി എന്നൊരു സിനിമ അപ്പോൾ കുറച്ച് സമയമുണ്ട് വലിയ പൈസയും ഇല്ല എന്നാൽ നമുക്കത് കാണാം എന്ന ഒരു തോന്നൽ ഞങ്ങൾ അത് കാണാൻ കയറി അതിനകത്ത് ഒന്നുമല്ലാത്ത ഒരാൾ ഒരു വീട്ടിൽ ജോലിക്കാരനായി വന്ന് ആ വീടിനെ മൊത്തം സ്വാധീനിക്കുന്ന ഒരു കാഴ്ച എല്ലാത്തരം അറിവും അയാൾക്കുണ്ട് അത് മാത്തമാറ്റിക്സും ഉണ്ട് ഡാൻസും ഉണ്ട് മ്യൂസിക്കും ഉണ്ട് കുക്കിങ്ങും ഉണ്ട് പാത്രം കഴുകാനും അറിയാം ക്ലീൻ അറിയാം എല്ലാവരും നിയന്ത്രിക്കാനും അറിയാം all sort of management technique അറിയാവുന്ന ആളാണ് നോളജുള്ള ആളാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതുപോലെ ആവണമെന്ന് അന്ന് മുതൽക്ക് എൻ്റെ മനസ്സിൽ ഇന്നും ബാവർച്ചി എന്നൊരു സിനിമയുണ്ട് കഴിയുന്നത്രയും വിഷയങ്ങൾ പഠിക്കണം എന്നൊരാഗ്രഹം അങ്ങനെയാ ഇങ്ങനെയായി തീർന്നത് നമ്മൾ ധാരാളം സിനിമകൾ കാണാറുണ്ട് സീരിയൽ കാണാറുണ്ട് പലതും കാണാറുണ്ട് പലപ്പോഴും ആ സിനിമ കാണുമ്പോൾ നമ്മൾ ആ സിനിമയിലെ ഒരു കഥാപാത്രമാണെന്ന് വിചാരിക്കാൻ ശ്രമിക്കാറില്ല ഏതാണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ ശ്രമിച്ചാൽ തന്നെ ഉടനെ നമ്മൾ തിരിച്ച് നമ്മുടെ നോർമലിലേക്ക് വരും യഥാർത്ഥത്തിൽ സിനിമ ആസ്വദിക്കുന്ന സമയത്ത് നിങ്ങൾ സിനിമയുടെ ഭാഗമാണെന്ന് വിചാരിക്കുക നമ്മൾ സിനിമയുടെ കഥാപാത്രമാണെന്ന് വിചാരിക്കുക കരയുന്ന കഥാപാത്രത്തിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക കരയിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം അപ്പം നമ്മൾ സിനിമയിലെ ഭാഗമായാൽ നമുക്കത് മുഴുവനും ആസ്വദിക്കാൻ സാധിക്കും ദുഃഖം ദുഃഖമായിട്ടും സുഖം സുഖമായിട്ടും വാശി വാശിയായിട്ടും പക പകയായിട്ടും ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും ആ അനുഭവം വലിയൊരു അനുഭവമായിരിക്കും അങ്ങനെ ഒരു അനുഭവം ലഭിച്ചുകൊണ്ട് എന്താ പ്രയോജനം വളരെ നല്ലൊരു പ്രയോജനമുണ്ട് കാരണം ജീവിതത്തിൽ എല്ലാ റോളും അഭിനയിക്കാൻ നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല നമുക്ക് ചില റോള് മാത്രമേ അഭിനയിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ വളരെ അധികം റോളുകൾ മറ്റുള്ളവർ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലുള്ളവരാണ് എന്ന ധാരണ ഉണ്ടാക്കിയാൽ ഏതാണ്ട് രണ്ടര മണിക്കൂർ ഓടുന്ന സിനിമയിൽ ആ രണ്ടര മണിക്കൂർ കൊണ്ട് ഒരു വലിയ സംഭവത്തിൻ്റെ സാക്ഷിയായിട്ട് വെള്ളിത്തിരയിൽ നമ്മളുണ്ട് എന്ന ബോധം വലിയൊരു അനുഭവമായിരിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് ദേവാസുരം എന്ന സിനിമയിൽ ലാസ്റ്റ് പാർട്ട് ദേശാടനം എന്ന സിനിമയിൽ ആ കുട്ടിയെ സന്യാസത്തിന് അയക്കുന്നത് വലിയേട്ടൻ എന്നൊരു സിനിമയിൽ ശരിക്കും ആ മമ്മൂട്ടി ചിന്തിക്കുന്നൊരു സീനുണ്ട് നാല് സഹോദരന്മാരുടെ രക്ഷകനായിട്ട് ഒക്കെ ഇരുന്നിട്ട് എന്തൊരു ബന്ധം അവിടെയൊക്കെ കാണാൻ സാധിക്കാം ദേവാസുരം എന്ന സിനിമയിൽ നൃത്തത്തോട് ആ കുട്ടിയുടെ അധമ്യമായ ഉജ്ജ്വലമായ റെവറൻസ് റെസ്പെക്റ്റ് ഡിവൂഷൻ അതേസമയത്ത് സന്യാസത്തിൽ പോകുന്ന ഒരേ ഒരു മകൻ മകൾ ഒറ്റയ്ക്കാവുന്നു വലിയൊരു പുണ്യകർമ്മമാണെന്ന് പറഞ്ഞ മുത്തച്ഛൻ വാക്കും കൊടുത്തു അച്ഛനും അമ്മയ്ക്കും യാതൊരു താല്പര്യവും ഇല്ല പക്ഷേ കുട്ടിയുടെ ജീവിതത്തിൽ സന്യാസയോഗം ഉണ്ടതാനും ഇതെല്ലാം നമ്മുടെ മകനാണ് അല്ലെങ്കിൽ നമ്മുടെ കലയാണ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരാണ് എന്നെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത പല പല അനുഭവങ്ങളും സിനിമയുടെ ഭാഗമാണ് നമ്മളിന്ന് ഓർമ്മിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കും അനുഭവിക്കാൻ സാധിക്കും ആസ്വദിക്കാൻ സാധിക്കും കരയാനും ചിരിക്കാനും ടെൻഷൻ എടുക്കാനും അതേപോലെ തന്നെ കൂടി ആഹ്ലാദിക്കാനും നമുക്ക് സാധിക്കും സാധിക്കണം എന്താണ് രാഹുകാലം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ സയൻസ് എന്താണ് അതും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ രാഹുകാലം നോക്കിയേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ ചില കർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് ശരിയാണോ ഏത് ശരി ഏത് തെറ്റെന്നൊന്നും പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ഒരു യുക്തിവാദിക്കും ഒരു പുരോഗമനവാദിക്കും പറയാൻ സാധ്യമല്ല പിന്നെ ഒന്നും പഠിക്കാത്തവർക്ക് അവരവർക്ക് തോന്നുന്നത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇവിടെ പക്ഷേ രാഹുകാലം എന്ന് പറയുന്നതിന് വേണമെങ്കിൽ ഒരു പ്രയോജനപ്പെടുത്താം നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതെങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം അതിനെ എങ്ങനെ തുടക്കം കുറിക്കണം എങ്ങനെ തുടക്കം കുറിക്കരുത് ഏത് ദിവസമാണ് നല്ല ദിവസം ഏത് സമയമാണ് നല്ല സമയം ഏത് നക്ഷത്രമാണ് നല്ല നക്ഷത്രം ഏത് തിഥിയാണ് നല്ല തിഥി ഇങ്ങനെയെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച രോഗിയെ കാണാൻ പോകരുത് അതേപോലെ തന്നെ വേറെ ഏതോ അയച്ചൊരു പുതിയതായിട്ട് ജനിച്ച കുട്ടിയെ കാണാൻ പോകരുത് വേറെ ഏതോ ദിവസം ഗർഭിണിയെ കാണാൻ പോകരുത് ചില ദിവസങ്ങൾ ഒന്നിനും കൊള്ളില്ല ചില ദിവസം ഈശ്വര ആരാധനയ്ക്ക് മാത്രമേ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ നമ്മളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു ദിവസം എന്നുള്ളൊരു പ്രക്രിയയേ ഇല്ല അനന്തമായ സമയത്തിനെ നമ്മൾ വെറുതെ ക്ലാസിഫൈ ചെയ്തതാ അനന്തമായ ദൈർഘ്യത്തെ നമ്മൾ കിലോമീറ്ററും മീറ്ററും സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ആക്കിയിട്ട് നമ്മളാണ് വരകൾ വരച്ചത് അത് ഈ പ്രകൃതിയിലില്ല ആവശ്യമില്ല സമയത്തിനെയും നമ്മൾ അതേപോലെയാണ് ക്ലാസിഫൈ ചെയ്തത് യുഗമാക്കി എന്നിട്ട് നമ്മൾ അതിനെ താഴ്ത്തി വർഷങ്ങളാക്കി അതിനെ കലിയുഗം ദ്വാപരയുഗം ത്രേതായുഗം അപ്പുറത്ത് കൃതയുഗമാക്കി എന്നിട്ട് അതിനെ നമ്മൾ വർഷങ്ങളാക്കി എന്നിട്ട് അതിനെ മാസങ്ങളാക്കി എന്നിട്ട് അതിനെ ദിവസങ്ങളാക്കി ദിവസങ്ങളെ മണിക്കൂറുകളാക്കി മണിക്കൂറുകളെ മിനിറ്റുകളാക്കി മിനിറ്റുകളെ സെക്കൻഡുകളാക്കി സെക്കൻഡുകളെ ഡെസി സെക്കൻഡ് മൈക്രോ സെക്കൻഡും ആക്കി ആരാ ഇത് ചെയ്തത് നമ്മൾ തന്നെയാണ് എങ്ങനെയാണ് ഈ ദിവസങ്ങൾക്ക് പേര് കൊടുത്തത് നമ്മളാ പേര് കൊടുത്തത് അപ്പോൾ ആ ദിവസം നല്ലതോ ചീത്തയോ എന്ന് എങ്ങനെയാ അറിയാം അറിഞ്ഞൂടാ ഞായറാഴ്ച എന്ന ദിവസം അത് തുടങ്ങിയ കാലത്ത് മാറിയാ കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ തിങ്കളാഴ്ച ആകുമായിരുന്നു ഏത് ദിവസമാണോ ആദ്യത്തെ പേര് കൊടുത്ത് ഒരു ദിവസത്തിനെ വിളിച്ചത് ആ ദിവസം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ബാക്കിയെല്ലാം മാറുമായിരുന്നു വളരെ സ്വാഭാവികമാണ് ആറു മണിക്ക് വരുന്ന കുട്ടി മുതൽക്ക് എട്ട് മണിക്ക് വരുന്ന കുട്ടി വരെ ഓരോരുത്തരെയാണ് അകത്തേക്ക് വിളിക്കുക അപ്പോൾ ആദ്യം വന്നവനെ ആദ്യം വിളിക്കും ഒരു കുട്ടിക്ക് ബസ് കിട്ടാൻ വൈകി അതുകൊണ്ട് മറ്റൊരു കുട്ടി നേരത്തെ വന്നു ആ കുട്ടിയാണ് വിളിച്ചത് ബസ് കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ ആ കുട്ടിയായിരുന്നു വിളിക്കാൻ സാധ്യത അതേപോലെ ദിവസം നമ്മളിപ്പോൾ ഞായറാഴ്ച ഞായറാഴ്ച എന്ന് പറയുന്നു കാരണം അത് ഞായറാഴ്ചയാണെന്ന് തുടങ്ങിയ കാലത്ത് ഫിക്സ് ചെയ്തു അതിനെ മാറി അതാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ തിങ്കളാഴ്ച ഞായറാഴ്ച ആകുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ദിവസം നല്ലതെന്നോ വർഷം നല്ലതെന്നോ മാസം നല്ലതെന്നോ ഒന്നുമില്ല കാലാവസ്ഥ നല്ലതെന്നുള്ളതുണ്ട് സീസണും എൻവയോൺമെൻറ്റും വെതറും ഉണ്ട് അത് നല്ലതാണെങ്കിൽ നല്ലതാണ് മഴ നല്ലത് ചിലർക്ക് തണുപ്പ് നല്ലത് ചിലർക്ക് ചൂട് നല്ലത് ചിലർക്ക് ചിലർക്ക് അതിൻ്റെ ഓപ്പോസിറ്റാണ് നല്ലത് പക്ഷേ രാഹുകാലം നല്ലത് ചീത്ത അങ്ങനെയൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് നല്ലൊരു കാര്യത്തിനാ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ചിന്തിച്ച് ചെയ്യണം അതായത് സാവധാനത്തിൽ തുടങ്ങിയാൽ മതി ധൃതി പിടിക്കണ്ട അതിനൊക്കെ ഓരോ കാലവും സമയമൊക്കെ ഉണ്ട് നമ്മൾ പറയാറില്ലേ അങ്ങനെ പറയണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡിമാർക്കേഷൻ വേണ്ടേ രാഹുകാലത്ത് ഇറങ്ങണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നല്ലോണം തയ്യാറെടുത്ത് ഇറങ്ങിയാൽ മതി ശനിയാഴ്ച ദിവസം പോവണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുമ്പോൾ തോന്നിയ സ്ഥലത്തേക്ക് തോന്നിയ മാതിരി പോകുന്ന ആ കൾച്ചർ ശരിയല്ല അതിനൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അശ്രദ്ധയോടുകൂടിയല്ല ജീവിക്കുന്നത് ശ്രദ്ധയോടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് ഈ രാഹുകാലം കുളികകാലം യമകണ്ഠകകാലം അല്ലെങ്കിൽ ഭരണി കാർത്തിക ചതുർത്ഥി കർത്തവാവ് ഇതിലേക്കൊക്കെയുള്ള ശ്രദ്ധ ഒരുപക്ഷെ പ്രയോജനപ്പെടുത്താം വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തണ്ട എന്താണോ നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നത് അത് ചെയ്യാം ഇതിൽ പാപവും പുണ്യവും ഒന്നുമില്ല മനസ്സിൽ തോന്നുന്ന ധാരണകളാണ് പാപത്തിനായാലും പുണ്യത്തിനായാലും കാരണമാകുന്നത് പലരും പലരും പറയാറുണ്ട് ചിലവ് ചുരുക്കണമെന്ന് പക്ഷെ എങ്ങനെ ചിലവ് ചുരുക്കാം എനിക്ക് തോന്നുന്നു എല്ലാം കട്ട് ഷോട്ട് ചെയ്തിട്ടല്ല ചിലവ് ചുരുക്കുക ഒരു വലിയ സോപ്പ് എടുത്ത് കുളിക്കുന്ന വ്യക്തി നോക്കിയാൽ അറിയാം പത്ത് ദിവസം കൊണ്ട് ആ സോപ്പ് അയാൾ ഉപയോഗിച്ച് തീരും ആ സോപ്പിനെ നേരെ പകുതിയാക്കി കുളിച്ച് നോക്കുക പതിനാറ് ദിവസം വരെയെങ്കിലും വരും ഒരേ സോപ്പ് കൊണ്ട് പതിനാറ് ദിവസം പോയി മുഴുവനായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തീരുമായിരുന്നു അതേപോലെ ടാപ്പിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മളെല്ലാ പാത്രങ്ങളും നല്ല രീതിയിൽ ഒന്ന് വെള്ളം എടുത്ത് നനച്ച് ഭംഗിയായിട്ട് സോപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ പൊടിയിട്ട് ഒരു വലിയ പാത്രത്തിലെ വെള്ളത്തിൽ ഓരോന്നും മുക്കിയിട്ട് അവസാനം നല്ല വെള്ളത്തിലൊന്ന് മുക്കിയാൽ അഞ്ച് ബക്കറ്റ് വെള്ളം വേണ്ട സ്ഥലത്ത് രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നിർത്താൻ സാധിക്കും അതേപോലെ തന്നെ ചോറുണ്ടാക്കുന്ന സമയത്ത് തിളച്ചു കഴിഞ്ഞാൽ അടച്ചു വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മളങ്ങനെയല്ല ചെയ്യുക വേവുന്നത് വരെ നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരിക്കും അത് അനാവശ്യമാണ് എത്രയോ ലൈറ്റ് നമ്മൾ ഓൺ ചെയ്തിടും അത് അനാവശ്യമാണ് തണുപ്പുണ്ടെങ്കിലും തണുപ്പില്ലെങ്കിലും ഫാൻ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും അത് അനാവശ്യമല്ലേ പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കമ്പ്യൂട്ടർ ഓഫ് ചെയ്യില്ല അത് ഓൺ ചെയ്ത് തന്നെ വെക്കും അത് അനാവശ്യ ചിലവല്ലേ അതേപോലെ ഫ്രിഡ്ജിൽ സാധനങ്ങളില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലിറ്റർ പാല് സൂക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഫ്രിഡ്ജ് റൺ ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ ആ പാല് തിളപ്പിച്ച് വെച്ചാൽ എട്ട് മണിക്കൂർ നേരത്തേക്ക് ചീത്തയാവാതിരിക്കുമെങ്കിൽ എട്ട് മണിക്കൂർ ആ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് അതേപോലെ തന്നെയാണ് കുളിക്കുമ്പോഴും ഷവർ ഉപയോഗിച്ച് കുളിച്ചാൽ ബക്കറ്റ് ഉപയോഗിച്ച് വലിയ കപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതിനേക്കാൾ എത്രയോ കുറച്ച് വെള്ളം മതി ഒരു വലിയ ബക്കറ്റിൽ വെള്ളം നിറച്ച് വലിയ കപ്പ് ഉപയോഗിച്ച് തലക്കിങ്ങനെ ഒഴിക്കുന്നതിനേക്കാൾ എത്ര സുഖമാണ് ഷവറിലൂടെ വരുന്ന വെള്ളം ഒന്ന് അളന്ന് നോക്കുക ഒരു വലിയ ബക്കറ്റ് വെള്ളത്തിൻ്റെ അളവ് അതേപോലെ മേത്തൊഴിക്കുമ്പോൾ ശരീരത്തിൽ ഒഴിക്കുമ്പോൾ നമുക്ക് വേണം അതിൻ്റെ കാൽഭാഗം മതി ഷവർ ഉപയോഗിച്ച് കുളിക്കുകയാണെങ്കിൽ അതേപോലെ ഷവർ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് സോപ്പ് ഇട്ടുകൊണ്ട് കലക്കാത്തതിന് പകരം സോപ്പിൻ്റെ പ്രയോഗം മുഴുവനും കഴിഞ്ഞിട്ട് ഷവർ ഇത്ര നല്ല രീതിയിലാണ് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുക വെജിറ്റബിൾസ് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴെല്ലാമാണോ ഓരോ ഐറ്റത്തിന് വില കൂടുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മറ്റേതെടുക്കുക വീട്ടിൽ എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം ഉപയോഗിക്കാൻ പഠിക്കുക എത്ര തരം ചീരകളാണ് വീട്ടിലുള്ളത് ഇലകൾക്കറികളാണ് വീട്ടിലുള്ളത് അത് ഉപയോഗിച്ചാൽ എത്ര ചിലവ് ചുരുക്കാൻ നമുക്ക് സാധിക്കും വൈകുന്നേരം ചോറിന് പകരം കഞ്ഞിയാക്കിയാൽ ഒരൊറ്റ കറി കൊണ്ട് പുഴുക്ക അങ്ങനെ ചെറിയ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ആ ദിവസത്തെ ഭക്ഷണം സൗഖ്യമാക്കാൻ സാധിക്കും നൂറുകണക്കിനും ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് ചിലവ് കുറിക്കാൻ കുറയ്ക്കാൻ പക്ഷെ നമ്മൾ ധരിക്കുന്നു ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഉപയോഗിക്കാതിരിക്കുക ചെയ്യാതിരിക്കുകയാണ് അല്ല ആവശ്യമില്ലാത്തതെല്ലാം ഒഴിവാക്കാൻ സാധിച്ചാൽ വാഴപ്പിണ്ടിയും വാഴക്കൂമ്പും ചേമ്പിൻ്റെ തണ്ടും ജപ്പാൻ ചീരയും മണൽ ചീരയും അറക്കീരയും അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ലോ കോസ്റ്റായിട്ടുള്ള വെജിറ്റബിൾസും എല്ലാം ജീവിതത്തിൽ പകർത്തിയാൽ അത്ഭുതകരമായ സേവിങ് സാധിക്കും ആയിരം രൂപ ചെലവഴിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് അഞ്ഞൂറ് രൂപ കൊണ്ട് സന്തോഷത്തോടു കൂടി ആയിരം രൂപയേക്കാൾ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും ചേരാൻ പാടില്ലാത്തത് പലതും ചേരരുത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എല്ലാം ഒത്തുചേരണമെന്ന് എല്ലാം ഒത്തുചേർന്ന വലിയ അപകട ചായയും കാപ്പിയും ഒത്തുചേർന്നാൽ എങ്ങനെയിരിക്കും സാമ്പാറിന് ഉപ്പ് ചേരണം പക്ഷേ ചായയ്ക്ക് ഉപ്പ് ചേർന്നാലോ എന്തൊരു അപകടമായിരിക്കില്ലേ സാമ്പാറിന് മഞ്ഞപ്പൊടി വേണം അതുകൊണ്ട് ഒരു നേരെ പായസത്തിനിട്ടാലോ അതേ കുഴപ്പ അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചേരാൻ പാടില്ലാത്തതുണ്ട് മധുരം സാമ്പാറിന് പരിധിക്കപ്പുറമായാൽ വളരെ പ്രശ്നമാണ് പായസത്തിന് മധുരം വളരെ കുറഞ്ഞാൽ അത് പായസമേ ആവില്ല നല്ല രോഗി അസാധാരണമാംവിധം രോഗമുള്ള വ്യക്തി നല്ലത് ഞാൻ ഉദ്ദേശിച്ചത് നല്ല രോഗം എന്ന അർത്ഥത്തിലല്ല വളരെ പെയിൻഫുള്ളായിട്ടുള്ള രോഗം അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ആ ഭക്ഷണം ആ രോഗിയുടെ ശരീരഘടനയുമായിട്ട് ചേരില്ല വളരെയേറെ ദേഷ്യമുള്ള വ്യക്തിയുടെ അടുത്ത് വളരെ തമാശയായിട്ടുള്ള ചില കാര്യങ്ങൾ പറയരുത് അതിപ്രശസ്തനായ ഐ എ എസുകാരൻ ഓഫീസിലിരുന്ന് ഭരിക്കുന്ന സമയത്ത് വളരെ ചെറിയ തറ ആവശ്യവുമായിട്ട് അയാളുടെ അടുത്തേക്ക് പോകരുത് കാരണം അത് തമ്മിൽ ചേരില്ല അങ്ങനെ പുരുഷന്മാർക്ക് ചേരുന്നത് കുറേയുണ്ട് മാനേജർമാർക്ക് ചേരുന്നതും ചേരാത്തതും കുറേയുണ്ട് സ്ത്രീകൾക്ക് ചേരുന്നതും ചേരാത്തതും കുറേയുണ്ട് ഭക്ഷ്യവിഭവങ്ങളിൽ ചേരുന്നതും ചേരാത്തതുമുണ്ട് ഭാഷാ പ്രയോഗത്തിൽ ചേരുന്നതും ചേരാത്തതുമുണ്ട് നമുക്കറിയാം ചില നല്ല പണ്ഡിതന്മാരെ കണ്ട് ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ച് ചോദിക്കേണ്ടായി പെട്ടെന്ന് സർ ഒരു സംശയമുണ്ട് എന്താണ് സംശയം ശിവനും പാർവതിയും തമ്മിൽ ശിവമഹാപുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ സാർ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു രാവിലെ അഞ്ചര മുതൽക്ക് രാത്രി പതിനൊന്നര മണി വരെ സാധാരണ മാംവിധം വർക്കുണ്ട് അതിനിടയ്ക്ക് ശിവനും പാർവതി എന്ത് പറഞ്ഞു പുരാണത്തിലെന്നുള്ളത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അത്ര വലിയ പ്രസക്തമുള്ള കാര്യമൊന്നുമല്ല അത് കാരണം അതേ ശിവനും പാർവതി എന്ത് പറഞ്ഞു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞോ അവരോട് തന്നെ ചെന്ന് ചോദിക്കാം കുറേ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു പറഞ്ഞു സാറിൽ നിന്ന് ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഇത്ര ഹാർഷായിട്ടുള്ള മറുപടി അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരാളോടും ഹാർഷായിട്ടുള്ള മറുപടി പറയണമെന്ന് ആഗ്രഹമില്ല മറിച്ച് ആ സമയത്തിന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് ചേരാത്ത സമയത്തെ ഒരു ചോദ്യമായിരുന്നു അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ധാരാളം വ്യക്തികൾ വളരെ സില്ലിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഏത് ചോദ്യവും ചോദിക്കാൻ ഒരു സ്ഥലമാണ് ഇത് എന്ന് ഒരാൾക്ക് തോന്നരുത് വസ്തുനിഷ്ഠമായ അർത്ഥഗർഭമായ നന്മ നിറഞ്ഞ ഇന്നത്തെ കാലത്ത് പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കാനുള്ളതെങ്കിൽ ഏത് പാതിരാത്രിക്ക് മറുപടി പറഞ്ഞിരിക്കും എന്നിട്ട് പതിനൊന്നേ മുക്കാലിന് ഒരാൾ വിളിക്കേണ്ടായി രാത്രി സർ ഞങ്ങൾ തമ്മിലൊരു തർക്കം അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അല്പം അസ്വാരസ്യം തോന്നി ആ സമയത്ത് ചേരാത്തതാണ് ഞങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ ഗോപാലകൃഷ്ണനെ വിളിക്കുക എന്നുള്ളത് അപ്പോൾ ആ സമയത്തിന് ഉപയോഗിക്കേണ്ട വാക്കുകളല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ചിലരോട് ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തിയും ഏതവസ്ഥയിലാണെന്ന് അറിയണം അത് തമ്മിൽ ചേർന്നില്ലെങ്കിൽ ചിലപ്പോൾ റിയാക്ഷൻ ഷാർപ്പായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ദേശവും കാലവും നോക്കിയിട്ട് വേണം യോജിക്കുന്നത് ഏതാണെന്ന് അറിയാൻ യോജിക്കുന്നതും യോജിക്കാത്തതും എന്ത് അറിയണമെങ്കിൽ എന്താണ് വഴി എന്നുള്ളത് അടുത്ത സന്ദേശത്തിൽ ഞാൻ പറയാം ചേരുന്നതും ചേരാത്തതും തമ്മിൽ എങ്ങനെയാണ് തീരുമാനിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും സപ്തസ്വരം സ രി ഗ മ പ ദ നി സ സപ്തസ്വരങ്ങളാണ് അത് എവിടെ നിന്നുണ്ടായത് സാമവേദത്തിൽ അനേക മന്ത്രങ്ങളുണ്ട് അതിലെ ഏഴ് മന്ത്രങ്ങൾ ആരംഭിക്കുന്നത് ഈ സപ്തസ്വരത്തിൻ്റെ അക്ഷരത്തിലാണ് അകത്തുള്ള ഏഴ് മന്ത്രത്തിൽ ഒരു മന്ത്രം ആരംഭിക്കുന്നത് സായാണ് അടുത്ത മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരം രിയാണ് അടുത്ത മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഗ ആണ് അടുത്ത മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരം മ പിന്നെ പ പിന്നെ ധ പിന്നെ നീ പിന്നെ സ ഇതാണ് സപ്തസ്വരം അത് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതാ സപ്തസ്വരത്തിനപ്പുറത്ത് സപ്തപദങ്ങളുണ്ട് അത് വേദത്തിലുള്ളതല്ല അത് ഇംഗ്ലീഷുകാരുണ്ടാക്കിയതാ മലയാളത്തിലും അതുണ്ട് സംസ്കൃതത്തിലും അതുണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ പറയാം എളുപ്പം ആറ് ഡബ്ല്യുവും ഒരു എച്ചും തുടങ്ങുന്നത് ഏത് ഏതിനോട് എപ്പോൾ എങ്ങനെ ചേർക്കരുത് ചേർക്കാം എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ ആ ചേർക്കപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ തമ്മിൽ ഈ ഏഴ് വാക്കുകളിലൂടെ ഒന്ന് അനലൈസ് ചെയ്താൽ മതി why what when where who whom how ഏഴ് വാക്കുകൾ why what when where who whom how ആറ് ഡബ്ല്യു എച്ച് ഇത് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം why should I say How should I say? Where should I say? When should I say? Who am I to say? To whom I should say? How should I say? വളരെ സിമ്പിളാണ് why should I do what should I do where should I do when should I do who am I to do and to whom for whom I am doing that and how should I do രണ്ടും ഉണ്ട് അതിനകത്ത് എല്ലാം ഉണ്ട് അതിനകത്ത് ഈ ഒരു ചിന്താധാര ഏത് വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും ഞാൻ ഉൾപ്പെടെ നമ്മൾ ഈ ഏഴ് ചോദ്യങ്ങൾ ചോദിച്ച അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഇനി അത് തമ്മിൽ ചേരുമോ എന്ന് നോക്കിയാൽ വളരെ വ്യക്തമായ മറുപടി കിട്ടും അതുകൊണ്ട് ചേരുന്നതും ചേരേണ്ടതും ചേരാൻ പാടില്ലാത്തതും ചേരാത്തതും എല്ലാം അറിയാൻ ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വളരെ വളരെ ലളിതമായ ഉത്തരം നമുക്ക് ലഭിക്കും ചില സത്യങ്ങൾ പറയരുത് അത് സത്യമാണ് ഞാൻ കനറ ബാങ്കിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് മാനേജേഴ്സിന് ഇവിടെ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു മാനേജർക്ക് ഒരു ഓഫീസർക്ക് ഒരു വ്യക്തിക്ക് ഹൃദയബന്ധമുള്ള ഒന്നോ രണ്ടോ കൂട്ടുകാരുണ്ടാവണം ആ കൂട്ടുകാരുടെ അടുത്ത് നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയണം എൺപത് ശതമാനം വരെ ലാസ്റ്റ് ഇരുപത് ശതമാനം ഒരാളോടും ഡിസ്ക്ലോസ് ചെയ്യരുത് അത് നമ്മളുടെ മനസ്സിൽ മാത്രമേ ഉണ്ടാകാവൂ ഒരു ഇരുപത് ശതമാനം നമ്മളുടെ കൂട്ടത്തിൽ തന്നെ അവസാനിക്കണം എൺപത് ശതമാനമേ പറയാവൂ ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളത് എത്ര വിശ്വാസമുള്ള വ്യക്തിയോടും പറയരുത് കാരണം ആ വ്യക്തി എന്നാ നമുക്ക് തിരി നമ്മളെ തിരിയുന്നതെന്ന് അറിഞ്ഞൂടാ ഏറ്റവും നല്ല ബന്ധു ശത്രുവായാൽ അയാൾ ഏറ്റവും വലിയ ശത്രുവായിരിക്കും ഒരു പരിചയമില്ലാത്തവൻ ശത്രുവായാൽ അത്രയും പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല ഏറ്റവും അടുത്തവൻ ശത്രുവാകുമ്പോഴാണ് പലപ്പോഴും അസാധാരണമാംവിധം ശത്രുവാവുന്നത് ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ക്രൈസ്തവർക്ക് വലിയ മത അന്ധതയില്ല പക്ഷേ ഹിന്ദു ധർമ്മം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിയായവൻ വലിയ ഡീപ്പായിട്ടുള്ള ക്രിസ്തുമത വിശ്വാസിയായിരിക്കും അവൻ വളരെ ശക്തിയായിട്ട് ക്രിസ്തുമതത്തിന് വേണ്ടി വാദിക്കും ഇത് ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയവൻ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ആലോചിക്കാനുള്ള ഒരു പോയിൻ്റ് എല്ലാ സത്യങ്ങളും തുറന്ന് പറയരുത് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കരുത് എല്ലാ കാര്യങ്ങളും ചിലരെയും അറിയിക്കരുത് ഒരു കാര്യവും ഒരാളെയും അറിയിക്കാതിരിക്കരുത് പലപ്പോഴും പലതും അറിയിക്കുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ് പലപ്പോഴും പലതും അറിയിക്കുന്നത് നമുക്ക് തീരുമാനമെടുക്കാൻ അയാളുടെ കാഴ്ചപ്പാട് നമുക്ക് പ്രയോജനപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഇന്നും ചിന്തിക്കാനുള്ളത് എന്തെല്ലാം പറയണം ആരോടെല്ലാം പറയണം എപ്പോഴെല്ലാം പറയണം ഏതെല്ലാം പറയണം ഇത് ചിന്തിച്ചതിന് ശേഷം വേണം പല സത്യങ്ങളും പറയാനോ അല്ലെങ്കിൽ പറയാതിരിക്കാനോ അത് നമുക്ക് എപ്പോഴും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പലരോടും പറയാറുണ്ട് ജീവിതം മുഴുവനും ഒരുതരം തോന്നല എല്ലാം മനസ്സിൻ്റെ വിക്രിയകളാണ് ആലോചിച്ച് നോക്കുക എല്ലാം തോന്നലല്ലേ നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ നോക്കുക നമ്മൾ ഒരാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അയാളോട് ചോദിക്കുക ഞാൻ പറഞ്ഞൊക്കെ തനിക്ക് മനസ്സിലായോ എന്ന് ആ കുറേയൊക്കെ മനസ്സിലായി എന്നാണ് തോന്നണത് കുറേയെല്ലാം മനസ്സിലായി എന്നാണ് തോന്നുന്നത് അത് തോന്നലാണ് നല്ല മഴക്കാർ ചക്രവാളത്തിൽ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നണോ അതും തോന്നലാണ് മകൻ നേരത്തെ വരുമ്പോൾ നമ്മൾ ചോദിക്കും നീ എന്താ പരീക്ഷ ആയിട്ട് ഇത്ര നേരത്തെ വന്നത് ഒന്നും എഴുതിയില്ല എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ എന്താ സംഭവിച്ചത് ഒന്നും എഴുതിയില്ലെന്ന് തോന്നുന്നു അച്ഛൻ്റെ മുഖം വളരെ ദേഷ്യത്തിലാണെങ്കിൽ അമ്മ എന്താ പറയുക അച്ഛൻ ഇങ്ങനെ ആയിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് എന്തോ പറ്റിയെന്നാണ് തോന്നണത് അപ്പോൾ എന്താ സംഭവിച്ചത് തോന്നുന്നതാണ് ഭയം എനിക്ക് ആകെ ഒരു ഭയം എന്താ ചെയ്യേണ്ടതെന്നൊരു തോ ഒരു തോന്നൽ ഒരു കൺഫ്യൂഷനാണ് എനിക്കുള്ളത് അതും തോന്നല ദേഷ്യവും തോന്നല വാശിയും തോന്നലാണ് വൈരാഗ്യവും തോന്നലാണ് പഠിച്ചു എന്നതും തോന്നലാണ് ഞാൻ പാവപ്പെട്ടവനാണെന്നുള്ളതും തോന്നലാണ് ഞാനൊരു മാനേജർ ആണെന്നുള്ളതും തോന്നലാണ് ഒരു ക്ലർക്ക് ഓഫീസർ ആവുമ്പോൾ അയാളുടെ ശരീരത്തിൽ മാറ്റമൊന്നും വരണില്ല അയാൾ ഉപയോഗിക്കുന്ന പേനയിൽ മാറ്റം വരണില്ല അയാൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ മാറ്റം വരുന്നില്ല അയാളിടുന്ന ഒപ്പ് സിഗ്നേച്ചറിൽ മാറ്റം വരണില്ല അയാൾ പല പുസ്തകത്തിലും ഒപ്പിടുന്ന മാതിരി ഓഫീസറാകുമ്പോഴും പല പുസ്തകത്തിലും ഒപ്പിടുന്നുണ്ടാവും അയാളുടെ ശമ്പളത്തിൽ കയ്യിൽ കിട്ടുന്ന പേപ്പറിൻ്റെ കഷ്ണത്തിൽ മാത്രം നമ്പർ ന്യൂമറിക്കലി വ്യത്യാസം വരുന്നു അത് ശരീരത്തെയോ ബാധിക്കുന്നില്ല അപ്പം മാനേജർ എന്ന് പറയുന്നത് തോന്നല ഓഫീസർ എന്ന് പറയുന്ന തോന്നല മക്കൾ മുമ്പിൽ വരുമ്പോൾ അച്ഛനാണ് ഞാൻ എന്ന അഭിമാനം തോന്നുന്നു തോന്നുന്നു അപ്പോൾ ഈ ലോകം മുഴുവനും ഒരു തരത്തിൽ തോന്നലാണ് ആ തോന്നലിലൂടെയാണ് നമ്മൾ ജനിക്കുന്നതും തോന്നലിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതും ആ തോന്നലിലൂടെയാണ് നമ്മൾ മരിക്കുന്നതും അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓ ഇന്നലെ കണ്ടതായിട്ട് തോന്നാറുണ്ട് അച്ഛൻ ഇന്നലെയും കൂടി എൻ്റെ അടുത്തുള്ളതായിട്ട് എനിക്ക് തോന്നണു ഇപ്പോഴും എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ലോകം മൊത്തം തോന്നലിൻ്റെ നടുക്കാണ് ഇതൊരു രസകരമായ പദപ്രയോഗമാണല്ലേ അതല്ലേ ശരിക്ക് ജീവിതം എന്ന് പറയുന്നത് ഈ തോന്നലിനെ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എനിക്ക് ദുഃഖമുണ്ടെന്ന് തോന്നുന്നു എന്നേക്കാൾ ദുഃഖം അപ്പുറത്തെ വീട്ടുകാരനുണ്ട് അപ്പം എൻ്റെ ദുഃഖം എങ്ങനെയാ അത്ര കാര്യമാക്കാവുന്നതല്ല അത്ര കാര്യമായിട്ടുള്ള ദുഃഖമല്ല എനിക്കുള്ളത് കാരണം എൻ്റെ ദുഃഖം അയാളുടെ ദുഃഖത്തേക്കാൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞതാണ് അപ്പോൾ എല്ലാത്തിലും നമുക്ക് കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ് എടുത്താൽ പലപ്പോഴും നെഗറ്റീവ് തോന്നലുകളുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാം പോസിറ്റീവ് തോന്നലുകളുടെ ഇൻറ്റൻസിറ്റി കൂട്ടാം എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ കരഞ്ഞു കുറേ നേരം കരഞ്ഞു ഞങ്ങളെല്ലാവരും അപ്പോൾ അടുത്തുള്ള ആൾ പറഞ്ഞത് തൻ്റെ അച്ഛൻ മരിച്ചത് എൺപത്തിനാലാമത്തെ വയസ്സിലല്ലേ അടുത്ത വീട്ടിലെ ദാമോദരൻ്റെ അച്ഛൻ മരിച്ചത് അദ്ദേഹത്തിന് നാൽപ്പത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നല്ലോ തൻ്റെ അച്ഛനേക്കാൾ കൃത്യം പകുതി ഏകദേശം പകുതി വയസ്സായിട്ടുള്ളൂ അപ്പം അയാളുടെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കാം താനിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി പക്ഷേ ദാമോദരൻ്റെ കുട്ടി അന്ന് കഷ്ടിച്ച് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക രണ്ടു പേർക്ക് നഷ്ടപ്പെട്ടത് അച്ഛനാണെങ്കിലും കമ്പയർ ചെയ്തു വയസ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ എനിക്ക് എൻ്റെ ദുഃഖം കുറഞ്ഞു കിട്ടി രണ്ട് പേരെ പോക്കറ്റ് അടിച്ചു ഒരാളുടെ പോക്കറ്റിൽ നിന്ന് പതിനായിരം രൂപ പോയി മറ്റേ പോക്കറ്റിൽ നിന്ന് നൂറ് രൂപ പോയതാണ് രണ്ടുപേർക്കും പോക്കറ്റ് അടിച്ചുവെങ്കിലും കമ്പാരറ്റീവ്ലി പതിനായിരം പോയപ്പോൾ ദുഃഖം കൂടുതലാണ് അയാൾക്ക് അതുകൊണ്ട് എനിക്ക് നൂറ് പോയത് സാരമില്ലെന്ന് ഞാൻ പറയും കാരണം അയാളെ അപേക്ഷിച്ച് എൻ്റെ ദുഃഖം അത്ര ടീപ്പൊന്നുമല്ലല്ലോ പക്ഷെ നൂറ് രൂപ മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അയാളുടെ പതിനായിരം പോയത് ഞാൻ അറിഞ്ഞൂല്ല എങ്കിൽ എൻ്റെ നൂറ് രൂപ എനിക്ക് വലിയൊരു ഷോക്കായിരിക്കും ഇതാണ് ലോകത്തിലെ എല്ലാം എൻ്റെ വീട്ടിൽ എല്ലാ ഭക്ഷണവും ഉണ്ട് ചിലതില്ല അപ്പുറത്തെ വീട്ടിൽ ഒന്നുമില്ല അപ്പോൾ ആരുടെ ദുഃഖ കൂടുതൽ എൻ്റെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ് മറ്റേ വീട്ടിലെ അയാളുടെ അച്ഛൻ വീട്ടിലേക്ക് വരാറേയില്ല ഒന്നും നോക്കാറുമില്ല അപ്പോൾ അയാളുടെ അച്ഛനേക്കാൾ ഭേദമല്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ കൂട്ടത്തിലുണ്ട് കുറച്ച് ദേഷ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കുറേ കാര്യങ്ങൾ ചെയ്തു തരും അച്ഛൻ്റെ സ്വഭാവത്തിൽ കുഴപ്പമല്ലേ ഉള്ളൂ അച്ഛനുണ്ടല്ലോ ഇതും കമ്പാരറ്റീവ് സൈക്കോളജി അല്ലേ ഇങ്ങനെയെല്ലാം ജീവിക്കുമ്പോൾ ചിന്തിക്കണം എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി ദുഃഖം കുറവും സുഖം കൂടുതലും സന്തോഷം വർദ്ധിക്കുകയും സമാധാനം ഉണ്ടാവുകയും സംതൃപ്തി ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഈ ചിന്തകളാണിതെല്ലാം സ്വാമി വിവേകാനന്ദൻ ഇതിനെക്കുറിച്ച് ഒരു സന്ദേശം പറയുന്നുണ്ട് അത് ഞാൻ അടുത്ത സന്ദേശത്തിൽ നിങ്ങളോട് പറയാം ചിന്തകളും തോന്നലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വാമി വിവേകാനന്ദൻ ഇതിനെക്കുറിച്ചൊന്ന് പറയേണ്ടായി നമ്മളുടെ എല്ലാ പ്രവൃത്തികൾക്കും ആധാരം ചിന്തകളാണ് നമ്മൾ എന്ത് പറയുന്നു എന്ത് കാണുന്നു എന്ത് സംസാരിക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെല്ലാം ആധാരം ചിന്തകളാണ് ആ ചിന്തകൾ ഉണ്ടാവുന്നതാവട്ടെ മനസ്സിൽ നിന്നാണ് ആ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആ പ്രവൃത്തി ഉണ്ടാവുക അപ്പോൾ പ്രവൃത്തി നല്ലതാകണമെങ്കിൽ ചിന്തകൾ നന്നാവണം പ്രവൃത്തി മോശമായി എങ്കിൽ ചിന്ത മോശമായിരുന്നു എന്നർത്ഥം അപ്പോൾ പ്രവൃത്തി നല്ലതാകണമെങ്കിൽ ചിന്ത നല്ലതാവണം ചിന്തയുണ്ടാകുന്നത് മനസ്സിൽ നിന്നായതുകൊണ്ട് ചിന്ത നന്നാവണമെങ്കിൽ മനസ്സ് നന്നാവണം അപ്പോൾ ആ മനസ്സ് നന്നാക്കാൻ സാധിച്ചാൽ ചിന്തയും നന്നാവും പ്രവൃത്തിയും നന്നാവും അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറയുന്നു മനസ്സിനെ നന്മകൾ കൊണ്ട് നിറയ്ക്കുക മനസ്സിനെ നന്മകൾ കൊണ്ട് നിറച്ചാൽ മനസ്സിൽ നിന്ന് ദയം ചെയ്യുന്നത് നന്മകളായിരിക്കും മനസ്സിൽ നിന്ന് നന്മകൾ ഉദയം ചെയ്താൽ ആ ഉദയം ചെയ്യുന്ന ചിന്തകൾ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് ആധാരമായ സ്രോതസ്സായി തീരും സ്രോതസ്സായി തീരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സ് നന്മ കൊണ്ട് നിറയ്ക്കാനും അതിലൂടെ ചിന്തകൾ നന്മ നിറഞ്ഞതാക്കാനും അതിലൂടെ നമ്മുടെ പ്രവൃത്തി നന്മയിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കണം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മാർഗം അതായിരിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യവും പലപ്പോഴും നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും എത്രത്തോളം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും എത്ര ബുദ്ധി വികസിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മാറാൻ കൂട്ടാക്കാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് ഈ പുരാണ കഥകളെക്കുറിച്ച് അത് പുരാണ കഥകൾ എന്ന വാക്കിൽ തന്നെ ഉണ്ട് അത് കഥകളാണെന്ന് വിഷ്ണു പുരാണത്തിലെ കഥകൾ ഭാഗവത കഥകൾ എന്ന് പറയാറുണ്ട് ഭാരത കഥകൾ എന്ന് പറയാറുണ്ട് ഭാരതവും പുരാണവും വ്യത്യാസമുണ്ട് ഭാരതത്തിലെ മെയിൻ സ്രോതസ് പാണ്ഡവ കൗരവ ജീവചരിതത്തിൻ്റെ കൂട്ടത്തിൽ പുറത്തുനിന്ന് പലരും പറയുന്ന കഥകളാണ് അവിടെയുള്ളത് പക്ഷെ പുരാണം അങ്ങനെയല്ല ശരിക്കും കഥകളാണ് അതിൽ ഒത്തിരി എക്സാജറേഷൻ ഉണ്ട് നോൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാക്റ്റുകളുണ്ട് അതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ധരിക്കും അതൊക്കെ ശത യഥാർത്ഥമാണ് കൃത്യമായിട്ട് നമുക്കറിയാം ശിവൻ കാളയുടെ പുറത്തു കൂടിയാണ് പോകുന്നത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുക ശിവൻ കാളയുടെ പുറത്തു കൂടിയാണ് പോയിരിക്കുന്നത് പോകുന്നതെന്ന് ശിവൻ തന്നെ ഒരു സങ്കല്പമാണ് ശിവ സങ്കല്പം എന്നാണ് നമ്മൾ പറയാം ത്രിമൂർത്തി സങ്കല്പം എന്നല്ലേ പറയാം ബ്രഹ്മാവ് സങ്കല്പമാണ് മഹാവിഷ്ണു സങ്കല്പമാണ് ചിലപ്പോൾ ചിലരോട് ഞാനിത് പറയുമ്പോഴത്തേക്ക് അവരുടെ മുഖ എന്തൊരു വ്യത്യാസം ഉണ്ടാവുക അള്ളാഹു അല്ലേ ശരിക്കും അള്ളാഹു എന്ന് പറഞ്ഞ ഒരാളുണ്ടോ യഹോവ അല്ലേ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ യഥാർത്ഥത്തിൽ ഈ പുണ്യവാളന്മാരെല്ലാം അവരുടെ ആത്മാവ് കുറേ അധികം വ്യക്തികൾക്ക് അനുഗ്രഹം തരുന്നു എന്നുള്ളത് അല്ലേ അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി കഴിഞ്ഞില്ലേ എന്തൊരു അബദ്ധ ധാരണയാത് വിശുദ്ധ യൂദാസ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാം ഈ മരിച്ചുപോയ ആൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തോന്നലല്ലേ ഇത് വിശ്വാസം മാത്രമല്ലേ സങ്കല്പം മാത്രമല്ലേ ഇത് അപ്പോൾ ഈ സങ്കല്പത്തിൽ കയറി ആരെങ്കിലും ചോദ്യം ചെയ്താൽ നമ്മൾ ആകെ അടിത്തറ പോലും ഇളകുന്നവരായിത്തീരുന്നു പാർവതി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക എന്താ സാർ ഈ ശിവൻ എന്ന സങ്കല്പം മാത്രമാണ് ഇല്ല അപ്പോൾ സാർ എന്താ ഈ പറയുന്നത് നമ്മൾ ഇത്രയൊക്കെ പുരാണങ്ങൾ പഠിച്ച സാർ എന്താ അതൊന്നും ഇല്ല എന്ന് പറയണേ അപ്പം തിരിച്ചു ചോദിക്കാം ശിവൻ എന്നാ ജനിച്ചത് ശിവൻ്റെ അച്ഛനമ്മമാരാരാണ് ഈ ശിവൻ എത്ര കാലം ഭൂമിയിലുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടോ ഇങ്ങനെയുള്ള നൂറ് ചോദ്യം ചോദിക്കാം ഒരു ചോദ്യത്തിന് പോലും അയാൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല കാരണം ആ ചോദ്യത്തിന് ഉത്തരമില്ല പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കാതെ ഫലമായ ധാരണകളും വിശ്വാസങ്ങളും എല്ലാം റിയലിസ്റ്റിക് ആണെന്ന് ധരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇതിനെതിരെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ നമ്മളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് വീഴുന്നത് ക്രിസ്ത്യാനികളൊന്നും ഒന്നും വിമർശിക്കാതിരിക്കാൻ കാരണം വിമർശിക്കുന്നത് തന്നെ ഘോര പാപമായിട്ട് അവർ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നരകത്തിലേക്ക് പോകുള്ളൂ എന്ന് അത് കാരണം വിമർശിക്കാൻ ആർക്കും ധൈര്യമില്ല ചിലപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും മുസ്ലിമിനെ ആരും വിമർശിക്കാറില്ല ചിലപ്പോൾ വിമർശിച്ചാൽ തല കാണുന്നു വരില്ല അപ്പം അതുകൊണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ വിമർശിക്കുമ്പോൾ അടിപതറാതിരിക്കാൻ നമ്മൾ അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം അപ്പം നമ്മുടെ പുരാണ കഥകളെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് അതാണ് അടുത്ത സന്ദേശം പുരാണ കഥകൾ അതേപോലെ നമ്മൾ കേൾക്കുക ആ കഥകൾ ആസ്വദിക്കുക ഏതുപോലെ സിനിമ പോലെ ആസ്വദിക്കുക കാരണം സിനിമയിലെ അസാധാരണമായ അഭിനയമൊക്കെ ഒറിജിനലേ ആയിട്ടല്ലേ നമുക്ക് തോന്നുക അത് അഭിനയമാണെന്ന് തോന്നുക നമുക്ക് സിനിമയിൽ ചിരിപ്പിക്കാനുള്ള തമാശ വരുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട് സിനിമയിൽ ദുഃഖം വരുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാറുണ്ട് സിനിമയിൽ കരയുന്ന സീൻ വരുമ്പോൾ ചിലർക്ക് കരച്ചിൽ വരാറുണ്ട് സിനിമ വളരെയധികം കോമഡി ആണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പുറത്തേക്ക് വരും അതീവ ട്രാജഡി ആണെങ്കിൽ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ പുറത്തേക്ക് വരിക നമ്മൾ അപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടോ സിനിമ വെറും അഭിനയം ഓരോ കലാകാരനും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അയാളെ കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിപ്പിച്ച് ക്യാമറയിലെടുത്ത് എഡിറ്റ് ചെയ്ത് ഇതേ രൂപത്തിലാക്കി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് അതൊരു കഥയാണ് ഇമാജിനറി വസ്തുതയാണ് പക്ഷേ അത് നമ്മളെ സ്വാധീനിക്കുന്നു അതേപോലെ പുരാണങ്ങളിലെ എല്ലാം നമ്മളെ സ്വാധീനിക്കണം പക്ഷേ പുരാണങ്ങളെ നമ്മൾ യുക്തി കൊണ്ട് വിശകലനം ചെയ്യരുത് പുരാണ കഥകളെ ജസ്റ്റിഫൈ ചെയ്യരുത് ന്യായീകരിക്കരുത് പുരാണ കഥകൾ സത്യമാണെന്ന് ധരിക്കരുത് അതിനെ ഒരു കാരണവശാലും ശാസ്ത്രീയമായിട്ട് ന്യായീകരിക്കരുത് ശാസ്ത്രീയമാണെന്ന് ധരിക്കരുത് അപ്പോൾ പിന്നെ എന്തിനാണ് ഇതൊക്കെ കേൾക്കുന്നത് ഞാൻ പുരാണ കഥകളെക്കുറിച്ചാണ് പറഞ്ഞത് കഥകളിലെ സന്ദേശങ്ങളെക്കുറിച്ചല്ല പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് സന്ദേശങ്ങൾ എടുക്കുക ആ സന്ദേശങ്ങളെ ന്യായീകരിക്കുക ആ സന്ദേശങ്ങൾ പഠിക്കുക ആ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക ആ സന്ദേശങ്ങൾ യുക്തി ഉപയോഗിച്ച് വിശകലനം ചെയ്യാം ആ സന്ദേശങ്ങളിലെ സമകാലീന പ്രസക്തി എന്താണെന്നറിയാം ആ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക കഥകൾ ജീവിതത്തിൽ പകർത്തിയാൽ വലിയ അബദ്ധമായിരിക്കും അവിടെയാണ് നമുക്ക് വളരെ ഭംഗിയായിട്ട് പുരാണങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കുക you can estimate the message of the story you can calculate the message of the story you can justify the message of the story you can rationally analyze the message of the story but don't do the same with the story സ്റ്റോറിയെ അതേപോലെ റാഷണലൈസ് ചെയ്യരുത് സ്റ്റോറിയെ ജസ്റ്റിഫൈ ചെയ്യരുത് സ്റ്റോറിയെ അനലൈസ് ചെയ്യരുത് സ്റ്റോറിയെ ചെയ്താൽ ഉത്തരം കിട്ടില്ല കിട്ടുന്ന ഉത്തരം തെറ്റായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഹിന്ദു ഹിന്ദുക്കളുടെ എല്ലാ ധാരണകളും സനാതനധർമ്മത്തിൻ്റെയും ഭാരതീയ വിശ്വാസങ്ങളും എല്ലാം അബദ്ധമാണെന്ന് പലർക്കും തോന്നുക ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കഥകൾ കേൾക്കുക അതേപോലെ ആസ്വദിക്കാം പക്ഷെ ജീവിതത്തിൽ പകർത്തുമ്പോൾ കഥകളല്ല പകർത്തേണ്ടത് അതിലെ സന്ദേശമാണ് പകർത്തേണ്ടത് ദേശവും കാലവും വ്യക്തമായി മനസ്സിലാക്കി സന്ദേശം മാത്രം പകർത്താൻ നമുക്ക് സാധിക്കണം സർ പുനർജന്മമുണ്ടോ സാർ ധാരാളം പേര് പറയുന്നു പുനർജന്മമുണ്ടെന്ന് ബീഹാറിലും പല സ്ഥലത്ത് നടത്തിയിരിക്കുന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല കുട്ടികളും അവരുടെ പൂർവ്വജന്മത്തിൻ്റെ സ്മരണകൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധ്യമല്ല പുനർജന്മം ഉണ്ടെന്നോ ഇല്ലെന്നോ ഉണ്ടെന്ന് തെളിയിക്കുന്നത് വരെ ഇല്ലെന്ന് വിശ്വസിക്കണമെന്നോ ഇല്ലെന്ന് തെളിയിക്കുന്നത് വരെ ഉണ്ടെന്ന് വിശ്വസിക്കണമെന്നോ ആരെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും മരിച്ചുപോയ വ്യക്തിയുടെ അതേ രീതിയിൽ ചിലർ പെരുമാറുന്നത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഗത്ഭനായ പ്രൊഫസർ നിരീശ്വരവാദി യുക്തിവാദി ഉണ്ടായിരുന്നു അത്രേ അവിടെ ധാരാളം സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം ധാരാളം വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വരും സാധാരണമാം വിധം അബ്നോർമാലിറ്റി ഉള്ള രണ്ട് കുട്ടികൾ രണ്ട് വ്യത്യസ്ത കാലയളവിൽ ഈ പ്രൊഫസറുടെ അടുത്തേക്ക് വന്നു അവരുടെ മനസ്സിൽ അസാധാരണമായ കോംപ്ലക്സ് ഉണ്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ പ്രൊഫസർ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം അത്രേ റിഗ്രസീവ് ഹിപ്നോട്ടിസം റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം ഇന്നലെ നടന്നത് ആ കുട്ടിയുടെ മസ്തിഷ്കത്തിൽ നിന്നെടുത്ത കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം പത്ത് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് അമ്മയുടെ ഗർഭത്തിൽ നാല് മാസം പ്രായത്തിൽ മുതൽക്ക് ആ കുട്ടിയുടെ മസ്തിഷ്കത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഹിപ്നോട്ടിസത്തിലൂടെ ഈ പ്രൊഫസർ എടുത്ത് റെക്കോർഡ് ചെയ്തു പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്തു പെട്ടെന്ന് ഈ കുട്ടികളുടെ ഭാഷ മാറി ഏതോ ഭാഷയിൽ ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങി രണ്ടാമത്തെ കുട്ടിയും കുറേ കാലം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയെ ഇതേപോലെ സബ്ജക്റ്റിന് വിധേയമാക്കിയ അനാലിസിസിന് വിധേയമാക്കിയതെങ്കിലും ആ കുട്ടിയും വേറെ ഏതോ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ഈ രണ്ട് ഭാഷകളും ഈ പ്രൊഫസർ കേട്ടിട്ടില്ല അവസാനം ആ യൂണിവേഴ്സിറ്റിയിലുള്ള പല വിദ്യാർത്ഥികളുടെയും സഹായം അന്വേഷിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിദ്യാർത്ഥി വന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ ഭാഷ മംഗോളിയൻ ഭാഷയാണ് വേറൊരു വിദ്യാർത്ഥി വന്ന് പറഞ്ഞു മറ്റേ കുട്ടിയുടെ ഭാഷ ഈജിപ്ഷ്യൻ ഭാഷയാണ് അപ്പോൾ ഈ രണ്ട് കുട്ടികളും അതിൽ ആദ്യത്തെ കുട്ടി മംഗോളിയയിലേക്ക് പോവുമോ അവരുടെ അച്ഛനും അമ്മയും മംഗോളിയയിലേക്ക് പോവുമോ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് മംഗോളിയായിട്ട് യാതൊരു ബന്ധമില്ല മറ്റേ കുട്ടിയുടെ ആർക്കും അവരുടെ ഓർമ്മയിൽ പോലും ഈജിപ്ഷ്യയിലേക്ക് അവർ പോയതായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഷ കേട്ടതായിട്ടോ അറിഞ്ഞുകൂടാം പക്ഷേ ഈ രണ്ട് കുട്ടികളും ഭാഷകൾ സംസാരിച്ചത് വളരെ നല്ല രീതിയിലാണ് അവസാനം ആ പ്രൊഫസർക്ക് ഒരു വലിയ അത്ഭുതമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പുസ്തകം എഴുതിയിട്ടുണ്ട് അത്രേ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ഈ കുട്ടികൾക്ക് ഈ ഭാഷ കിട്ടിയത് ഒരു പക്ഷേ അവരുടെ പുനർജന്മ അതിൻ്റെ പൂർവ്വജന്മ ബന്ധം കൊണ്ടായിരിക്കും ആ പൂർവ്വജന്മത്തിൻ്റെ സ്മരണകൾ കൊണ്ട് മാത്രമേ ഈ കുട്ടിക്ക് ഇങ്ങനൊരു ഭാഷ സ്വാധീനമുണ്ടാവുള്ളൂ ഈ കുട്ടികൾക്ക് അവസാനം ആ പ്രൊഫസർ പറയുന്നു പുനർജന്മമില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല പുനർജന്മമില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും I can convincingly tell you that I cannot convincingly say that there is no rebirth പുനർജന്മമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇതാണ് അദ്ദേഹത്തിൻ്റെ വരി എന്ന് തോന്നുന്നു അതായത് പുനർജന്മമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പുനർജന്മ ചിന്ത നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക അത് അടുത്ത സന്ദേശത്തിൽ പറയാം ഏത് എനർജിയും ഇല്ലാതെയാക്കാൻ സാധ്യമല്ല ഒരു എനർജി മറ്റൊരു ഫോമിലേക്ക് മാറ്റാനേ സാധിക്കുള്ളൂ ആ എനർജി എന്ന് പറയുന്നത് കർമ്മത്തിന് ആധാരമായിട്ടുള്ളതാണ് കർമ്മത്തിന് നിദാനമായിട്ടുള്ളത് എനർജിയാണ് അപ്പോൾ എനർജി ഉണ്ടാക്കാനോ ഇല്ലാതെയാക്കാനോ സാധിക്കില്ല എങ്കിൽ കർമ്മവും ഉണ്ടാക്കാനും ഉണ്ടാകാതെ ഇല്ലാതെയാക്കാനും സാധ്യമല്ല ഒരു തരത്തിലുള്ള കർമ്മം മറ്റൊരു തരത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അനുഭവിച്ച് തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഗ്യാസ് കത്തുമ്പോൾ ഉണ്ടാകുന്ന ചൂട് വെള്ളത്തെ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്നു ആ ചൂട് മറ്റൊന്നിൻ്റെ കൺവെർഷൻ ഉപയോഗിച്ചു കർമ്മവും അതേപോലെയാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കുറേ കർമ്മങ്ങളുണ്ട് അത് അനുഭവിച്ച് തീർക്കാൻ ആ ആ വ്യക്തിക്ക് കഴിഞ്ഞ ജന്മം അവസരം കിട്ടിയില്ലെന്ന് വിചാരിക്കുക അപ്പോൾ ആ കർമ്മബലം എപ്പോഴാണ് അനുഭവിച്ച് തീർക്കുക സിമ്പിൾ ആൻസറാണ് ലോജിക്കലാണോ റാഷണലാണോ സയൻറ്റിഫിക് ആണോ എന്നൊക്കെ നിങ്ങൾ തന്നെ തന്നെ ചിന്തിക്കാം സിമ്പിൾ ആൻസർ അനുഭവിച്ച് തീർക്കാത്ത കർമ്മം ബാക്കിയുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തീർത്തേ പറ്റൂ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് യോഗി ആകാൻ ആഗ്രഹിച്ച വ്യക്തി പകുതിക്ക് വെച്ച് യോഗിയുടെ ചര്യ മുടങ്ങേണ്ടി വന്നു മുടക്കേണ്ടി വന്നു നിർത്തേണ്ടി വന്നു എങ്കിൽ അയാൾക്ക് എന്താ സംഭവിക്കാം അയാൾ അത്രയും കാലം ചെയ്ത യോഗചര്യയുടെ ഫലം അടുത്ത ജന്മത്തിൽ നല്ലൊരു കുലത്തിൽ ജനിക്കുകയും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുകയും നന്മ നിറഞ്ഞ പന്ഥാവിലൂടെ മറ്റുള്ളവരെ നടത്തിക്കാനും വേണ്ടിയിട്ട് അയാളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അപ്പം നല്ല പ്രവൃത്തി കുറച്ച് ചെയ്താലും അത് ആ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് അനുഭവിച്ചു തീർക്കാൻ അവസരമുണ്ടാവും എന്നാണ് ആ ഭഗവത്ഗീതയിലെ വരിയുടെ അർത്ഥം അൻപത്തൊന്നര നൂറ്റാണ്ട് മുമ്പ് എഴുതിയ ഭഗവത്ഗീതയുടെ അർത്ഥം അതേപോലെ തന്നെയാണ് ഓരോ ജന്മത്തിലും നമ്മൾ ചെയ്ത് തീർത്ത കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ടുകൾ അല്ലെങ്കിൽ റിവാർഡുകൾ അല്ലെങ്കിൽ പണിഷ്മെൻറ്റുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇത് ആ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിൽ ആ കർമ്മബലം എവിടെ ചെല്ലും എന്ത് സംഭവിക്കും അതിന് ആ ക്വാണ്ടം എന്ന് പറയുന്ന എനർജി ഡിസിപ്പേറ്റ് ചെയ്യില്ല എവിടെയെങ്കിലും അത് റിലീസ് ചെയ്യണം അതായിരിക്കും ഒരു പക്ഷേ അടുത്ത ജന്മത്തിൽ ആ വ്യക്തി അനുഭവിക്കേണ്ടി വരിക ഓരോ മോളിക്യൂളും ആറ്റങ്ങളിൽ നിന്നുണ്ടാവുന്നു ആ മോളിക്യൂളുകൾ ചേർന്നിട്ടാണ് വലിയ മോളിക്യൂൾ ഉണ്ടാവുന്നത് ആ വലിയ മോളിക്യൂൾ ചേർന്നിട്ടാണ് സെല്ലുണ്ടാവുന്നത് ആ സെല്ലുകൾ ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാവുന്നത് ടിഷ്യൂസ് ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുന്നത് ഓർഗൻസ് ചേർന്നിട്ടാണ് മനുഷ്യ ശരീരം ഉണ്ടാവുന്നത് ആ ശരീരം ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഓരോ ഓർഗനും ടിഷ്യൂ ടിഷ്യൂവിൽ നിന്ന് സെല്ല് സെല്ലിൽ നിന്ന് മോളിക്യൂൾ മോളിക്യൂളിൽ നിന്ന് ചിലപ്പോൾ ആറ്റം അല്ലെങ്കിൽ വേറെ കോമ്പൗണ്ടുകളായി മാറും എന്നിട്ട് അതേ കോമ്പൗണ്ടുകൾ വേറെ ഒരു രൂപം ഭാവിക്കുന്നു അപ്പോൾ ഓരോ ആറ്റത്തിനും ഓരോ മോളിക്യൂളിനും ചെറുതോ വലുതായിട്ടുള്ള മോളിക്യൂളിനെല്ലാം ജീവചക്രത്തിൽ ഒരു സൈക്ലിക് ചേഞ്ച് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ജീവനും സൈക്ലിക് ചേഞ്ചില്ലേ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം സൈക്ലിക്കാണെങ്കിൽ ജീവൻ അബ്രപ്റ്റ്ലി നിൽക്കോ ഈ ഭൂമി തന്നെ ഒരു സർക്കിളാണ് സൂര്യോദയം സൂര്യാസ്തമയം സൈക്കിളാണ് കാലാവസ്ഥയും ഋതുക്കളും എല്ലാം സൈക്ലിക്കാണ് അവയെല്ലാം സൈക്ലിക്കാവുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നും തന്നെ ഒരു പ്രത്യേക പൊസിഷനിൽ തുടങ്ങുകയോ ഒരു പ്രത്യേക പൊസിഷനിൽ അവസാനിക്കുകയോ ചെയ്യുന്നില്ല തുടങ്ങുന്നു അവസാനിക്കുന്നു എന്നൊരു തോന്നൽ മാത്രം ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് പുനർജന്മം ആ പുനർജന്മം കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവും ആ ചിന്ത കൊണ്ട് ഈ ജന്മത്തിൽ ചെയ്ത മഹാപാപം മുഴുവനും നീ അനുഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുക ആ അനുഭവത്തിനോട് നമുക്ക് ഭയം ഉണ്ടാവും നല്ലത് ചെയ്താൽ അനുഭവിക്കുമെന്നും അത് ആസ്വദിക്കുമെന്നും തിന്മ ചെയ്താൽ അതെല്ലാം ദുരിത സമ്പൂർണമായിട്ട് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ നമ്മളെ വിശ്വസിപ്പിച്ചാൽ നമുക്ക് ഈ നെഗറ്റീവ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറഞ്ഞു കിട്ടും പല പണ്ഡിതന്മാരും പറയാറുണ്ട് നീ ചെയ്ത കർമ്മഫലം നീ തന്നെ അനുഭവിക്കണമല്ലോ അല്ലേ എന്ന് അതാണ് രത്നാകരനെ വാൽമീകിയാക്കി മാറ്റിയത് ഭാര്യ രത്നാകരനോട് പറഞ്ഞു നിങ്ങൾ ഏത് സന്യാസിമാരെ നശിപ്പിച്ചാലും കൊള്ളയടിച്ചാലും പിടിച്ചു പറിച്ചാലും ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം ഞങ്ങളതിൽ പങ്കില്ല പക്ഷെ വലിയൊരു സന്ദേശമാണ് ഭാര്യ ഭർത്താവിന് കൊടുത്തത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ രത്നാകരൻ എന്ന കാട്ടാളനെ വാൽമീകി എന്ന മഹർഷിയാക്കി മാറ്റിയത് അതുകൊണ്ട് ഓർമ്മിക്കുക വളരെ ശ്രദ്ധയോടുകൂടി ഓർമ്മിക്കുക നിങ്ങൾ ചെയ്ത ഏത് നന്മയ്ക്കും ഈ ജന്മത്തോ അടുത്ത ജന്മത്തോ അതിൻ്റെ റിസൾട്ടും റിവാർഡും ഉണ്ട് നിങ്ങൾ ചെയ്ത നമ്മൾ ചെയ്ത ഏത് തിന്മയ്ക്കും അതിൻ്റെ റിസൾട്ടും പണിഷ്മെൻറ്റും ഉണ്ട് എന്ന വിശ്വാസം അത് നമ്മളെ ഒത്തിരി കാര്യമായിട്ട് സ്വാധീനിക്കും സ്വാധീനിക്കണം അങ്ങനെ സ്വാധീനിച്ചില്ലെങ്കിൽ മനുഷ്യൻ അനിയന്ത്രിതമായി ചിലപ്പോൾ എവിടേക്കെങ്കിലും പോയിന്ന് വരും അവൻ്റെ സംഹാര ശക്തി ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ സർവനാശത്തിന് കാരണമായി വരും അതുകൊണ്ട് ഏത് കർമ്മത്തിനും ഒരു കർമ്മബലമുണ്ട് അത് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ അനുഭവിക്കും എന്നൊരു ധാരണ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അത് അന്ധവിശ്വാസത്തിലേക്കും ദുരാചാരത്തിലേക്കും പോകാതെ നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്